നിന്നും സർവശക്തൻ നമുക്കെല്ലാം കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിന്റെ ശേഷം ആളുകളെ പൊതുവെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ രണ്ട് മൂന്ന് തരം ആളുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അവർ പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പുള്ള ജീവിതത്തിലും വളരെ സൂക്ഷ്മതയും തക്കുകയുമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലക്ക് അലോഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അവർക്ക് പരിശുദ്ധ റമവാൻ കൂടി വന്നപ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഉന്മേഷവും തക്കുവാബോധവും അവരിൽ റമലാൻ വന്നപ്പോൾ കൂടുതലുണ്ടായി റമലാൻ കഴിഞ്ഞപ്പോഴും മാറ്റങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ റമലാൻ കൊണ്ട് ലഭിച്ച വീര്യവും ഉന്മേഷവും ഇപ്പോഴുള്ള ജീവിതത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പറയുന്ന ആളുകൾ വലിയ ഭാഗ്യവാന്മാരാണ് അവർ മഹാന്മാരാണ് അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ തൗഫീത്ത് കിട്ടുന്ന ആളുകളാണ് റബ്ബുല്ലാലമെ നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വേറൊരു ഭാഗം ആളുകൾ അവർ പരിശുദ്ധ റമലാനിന്റെ മുമ്പുള്ള ജീവിതത്തിലും റമലാൻ വന്നപ്പോഴും റമലാൻ കഴിഞ്ഞപ്പോഴുമൊക്കെ ഒരേപോലെ ജീവിക്കുന്നവരാണ് തെമ്മാടിത്തവും തോന്നിവാസവും ധിക്കാരവും ഹറാമുകളും തോന്നിയതുപോലെയുള്ള ജീവിതം ഏത് കാലഘട്ടത്തിലും അവർക്ക് റമദാൻ വന്നപ്പോഴും മാറ്റമുണ്ടായില്ല കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തോന്നിവാസികളുടെ ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അള്ളാഹു റബുല്ലാലമി നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മൂന്നാമതൊരു ഭാഗത്തെ കാണുന്നു അവർ പരിശുദ്ധ റമദാൻ വന്നപ്പോൾ മാറ്റം വരുത്തിയവരാണ് ജീവിതത്തിൽ പരിശുദ്ധ റമദാനിൽ ഏറെ തക്കവയും സൂക്ഷ്മതാബോധവുമൊക്കെ നിലനിർത്തി ജീവിച്ചവരാണ് പരിശുദ്ധ റമദാനിൽ അവർ കൃത്യമായി ഇസ്ലാമിന്റെ നിയമാവലികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുല്ലാലമീനിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കാൻ ശ്രമിച്ചത് എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ റമദാൻ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ മാറ്റങ്ങളാണ് കാണുന്നത് എന്ത് മാറ്റം റമലാൻ കൊണ്ടുണ്ടായ മാറ്റം ചൊവ്വാലിലില്ല റമലാനിൽ അവർക്ക് നല്ല ഉന്മേഷവും തത്വയുമൊക്കെ ഉണ്ടായിരുന്നു റമലാൻ കഴിഞ്ഞപ്പോൾ ചൊവ്വാൽ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഉടനീളം വലിയ മാറ്റം കാണുന്നു റമദാനിനെ അപേക്ഷിച്ച് അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയതായി കാണുന്നു പഴയകാല തോന്നിവാസം ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയതായി കാണുന്നു ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളെ കാണുന്നത് അതുകൊണ്ട് അവരെക്കുറിച്ചാണ് ഒരല്പം പറയാനുള്ളത് നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് നമ്മൾ പരിശോധിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം റമലാനിലാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു സുബാനുഭവത്തായ പറഞ്ഞിട്ടുള്ളത് വാഴബുദ് റബ്ബക് വാഴബുദ് റബ്ബക് മരണം നിന്നെ പിടികൂടുന്നത് വരെ മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചോളണം അപ്പൊ മുസ്ലിമിനുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ് പള്ളിയിലാകുമ്പോൾ തക്കവ മാർക്കറ്റിലാകുമ്പോൾ തക്കവ ഇല്ലായ്മ റമലാനിലാകുമ്പോൾ തക്കവ റമലാൻ കഴിഞ്ഞാൽ പിന്നെ തക്കവ ഇല്ലായ്മ ഏതെങ്കിലും ചില ആളുകളുടെ കൂട്ടത്തിലാകുമ്പോൾ സൂക്ഷ്മതയുള്ള ജീവിതം ഒറ്റക്കുള്ള ജീവിതത്തിലാണെങ്കിൽ സൂക്ഷ്മത ഒഴിവാക്കുക ഈ ഇരട്ടത്താപ്പ് ഒരു മുസ്ലിമിന് പാടുള്ളതല്ല മുസ്ലിമിനോട് റബ്ബുല്ലാലമീൻ കൽപ്പിച്ചത് നീ എപ്പോഴും വല്ലാനെ ആരാധിക്കണം എപ്പോഴും മരണം വരെ നിന്റെ ബാധ്യതയാണ് എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നതാണ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം നീ അലൈഹി വസല്ലമിന്റെ വസീയത്താണ് ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ പടച്ച റബ്ബിന്റെ കൽപ്പനകളെ വഹിച്ചുകൊണ്ട് ജീവിക്കണേ ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും സ്ഥലം നോക്കിയിട്ട് മാസം നോക്കിയിട്ട് തരം നോക്കിയിട്ട് സന്ദർഭം നോക്കിയിട്ടൊക്കെ ഒരു തക്കുവ അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പക്ഷെ ഇന്ന് മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് കാണുന്നത് റമദാനിലുള്ള വീര്യം കാണാനില്ല റമദാനിലുള്ള ഒരു അവസ്ഥയും മാനസികമായ ഉന്മേഷവും ഇബാദത്തുകളുടെ കാര്യത്തിൽ കാണാനില്ല എന്റെ റബ്ബിന് മാറ്റം വന്നോ റമദാനിൽ നമ്മെ നോക്കിയ നമ്മെ അറിഞ്ഞ നമ്മെ നിരീക്ഷിച്ച അതേ റബ്ബ് തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെയൊക്കെ കൂടെയുള്ളത് ഇപ്പോഴും ആ നാഥൻ തന്നെയല്ലേ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവനല്ലേ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലാഹക്കാനും നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട് ഏത് സമയത്തും അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ട് ഒറ്റക്കിരിക്കാണെങ്കിലും അള്ളുണ്ട് അള്ളാന്റെ നോട്ടം അവന്റെ അവന്റേതായ കാഴ്ച കേൾവി ഒരിടത്തൊരു സെക്കൻഡ് പോലും ഇതാമാഹലൗത്ത خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما تخفي عليه يغيب ഒരു കവി നമ്മോട് ഉപദേശിക്കാണ് നീ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും നീ പറയരുത് ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറയരുത് ഞാനിപ്പോൾ ഒറ്റക്കാണെന്ന് പറഞ്ഞു പോകരുത് വലാക്കിൻ പക്ഷേ നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം അലയ്യ റക്കീബ് എന്റെ മേൽ നിരീക്ഷകനുണ്ട് നിവരിക്കലും വിചാരിക്കരുത് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും അല്ല അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത് ഒരു സെക്കൻഡ് നേരത്തേക്കല്ല അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത് നീ എന്തെങ്കിലും ഒളിച്ച് രഹസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് പടച്ചറബിന് അജ്ഞാതമാണെന്നും അവനത് അറിയുന്നില്ലെന്നും നീ ഒരിക്കലും ധരിച്ചു വശാകരുത് എന്ന് വളരെ അർത്ഥവത്തായ ഒരു കവിതാ ശകലം നമ്മുടെ ഓർമ്മകളിൽ എന്നും നാം കേൾക്കാറുള്ളതാണ് അതല്ലാഹു അള്ളാഹു റബ്ബുൽ ആലമീൻ അക്രമികൾ പ്രവർത്തിക്കുന്ന ഒരു കുറിച്ചും അവൻ അശ്രദ്ധനാണെന്ന് ആരും വിചാരിക്കണ്ട പരിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലത്ത് താക്കീര് നടത്തിയിട്ടുള്ള സംഗതിയാണിത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക പരിശുദ്ധ റമദാനിന്റെ ശേഷം ഉള്ള ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് ഓരോരുത്തരും അവരവരോടാണ് ചോദിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ റമദാൻ കഴിഞ്ഞു എന്ന ഒരു ബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നുവോ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു നന്മ കഴിഞ്ഞാൽ ആ നന്മ ചെയ്തല്ലോ എന്ന അഹങ്കാരമല്ല ഉണ്ടായിരുന്നത് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നിപ്പോ നമുക്ക് തോന്നുന്നില്ലേ പലരുടെയും മനസ്സുകളിൽ റമളാൻ കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ ഞാൻ ഈ റമലാനിൽ എന്തൊക്കെയോ കാര്യമായി ചെയ്തിട്ടുണ്ട് ഞാൻ നോമ്പെടുത്തു ദീർഘമായി നമസ്കരിച്ചു ഖുർആൻ ഹത്തമുകൾ ഓരിത്തീർത്തു ചിത്രസക്കാത്ത് നൽകി ദാനധർമ്മങ്ങൾ നൽകി ഖുർആൻ ഒരുപാട് ഓടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു ഓ ഇനി എനിക്ക് ആകെ തടസ്സമുള്ളൂ മരിച്ചിട്ടില്ല അത്രയൊക്കെ സ്വർഗത്തിൽ കയറാൻ പ്രയാസമുള്ളൂ മനുഷ്യന്റെ മനസ്സ് അവനോട് ഇങ്ങനെ പറയാൻ ഒരു തന്നെക്കുറിച്ചുള്ള ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം ഒരു അതിരുകടഞ്ഞ ആത്മവിശ്വാസം എന്നാൽ മഹാന്മാരായ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല അവരങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ നോക്കൂ ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കിയാലും വലിയ വലിയ മഹാന്മാരുടെ ദ്വാരകളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു കാര്യം ചെയ്താലും അവർക്ക് സമാധാനമില്ല ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന ഭീതി അവരുടെ മനസ്സിൽ എന്നും നിറഞ്ഞിരുന്നു നമുക്കൊന്നും അങ്ങനെ ഒരു തോന്നലില്ല നമ്മളൊക്കെ കണക്കൂട്ടി നോമ്പ് നോക്കില്ലേ അതവിടെ കഴിഞ്ഞു അതവിടെ കിട്ടി അതവിടെ പ്രതിഫലം രേഖപ്പെട്ടു എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആരുടെ മുമ്പിലാ പ്രതിഫലത്തിന് പോയി നിൽക്കേണ്ടത് സഹോദര സഹോദരി പടച്ച റബ്ബിന്റെ ദർബാറിൽ അവന്റെ കൊട്ടാരത്തിൽ അതല്ലെങ്കിൽ നാളെ മഷറിൽ അവന്റെ കോടതിയിൽ ജനകോടികളുടെ ഒപ്പം ഞാനും നിങ്ങളും പോയി നിൽക്കും എന്തുകൊണ്ടാ പോയി നിൽക്കുന്നത് ആരുടെ കൂടെയാ പോയി നിൽക്കുന്നത് വലിയ വലിയ മഹാന്മാരവിടെ നിൽക്കുന്നുണ്ട് ആദം അലൈഹിസ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ നമ്മുടെ നേതാവ് അഷറഫുൽ ഹൽക്കുസല്ലാഹു അലൈ വസ്ല്ലം വരെയുള്ള അമ്പിയാക്കന്മാർ ദീനിന്റെ മാർഗത്തിൽ അടരാടി പോരാടിയ സഹീദുകൾ സുദ്ദീഖീങ്ങൾ സാലിഹ്യങ്ങൾ വലിയ വലിയ മഹാന്മാരൊക്കെ അവർ നിസ്കരിച്ച നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജിന്റെ ഒക്കെ കൂലി കാണാൻ പടച്ചറബിന്റെ കോടതിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കൂട്ടത്തിലാണ് സാധുക്കളായ നമ്മളും പോയി നിൽക്കുന്നത് അവരും നിസ്കരിച്ചു നമ്മളും നിസ്കരിച്ചു അവരും നോമ്പെടുത്തു നമ്മളും നോമ്പെടുത്തു അവരും ഹജ്ജ് ചെയ്തു നമ്മളും ഹജ്ജ് ചെയ്തു അവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു നമ്മളും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കേണ് പ്രതിഫലം കാണാൻ ആരുടെ കൂട്ടത്തിലാ പോയി നിൽക്കുന്നത് വലിയ മഹാന്മാർ അവരുടെ നിസ്കാരത്തിന്റെ കൂലി കാത്തു വെക്കുമ്പോ നമ്മളും നിൽക്കുന്നുണ്ട് നമ്മളും നിസ്കരിച്ച് കൂലി കിട്ടാൻ ആലോചിക്കണം ആരുടെ കൂടെയാ പോയി നിൽക്കുന്നത് ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുന്ന വലിയ ഭരണാധികാരി അദ്ദേഹത്തിന്റെ ദർബാറിലേക്ക് രാജ്യത്തുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അവിടെയുള്ള വലിയ സമ്പന്നരും വലിയ നേതാക്കളും വലിയ പ്രമാണിമാരുമൊക്കെ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വലിയ സമ്മാനങ്ങളും കൊണ്ട് പോയി നിൽക്കുമ്പോൾ നമ്മളൊന്ന് സങ്കല്പിക്കുക ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ നമ്മൾ വിളിച്ചപ്പോ നമ്മളും ചെറിയൊരു വർണ്ണക്കടലാസിൽ ഒരു സമ്മാനവും പൊടിഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്തിനെ രാജാവിന് സമർപ്പിക്കാൻ എന്തായിരിക്കും നമ്മുടെ മാനസികമായ അവസ്ഥ നമ്മൾ ആലോചിച്ചു നോക്കണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്കാരത്തിന്റെ കൂലി നിൽക്കുന്ന മഷറിൽ മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ സിദ്ദീഖീങ്ങൾ സുഹദാക്കൾ ഇവരൊക്കെ സൽക്കർമ്മത്തിന്റെ അതേ അതിന്റെ കൂലി ഊഹിച്ചു നിൽക്കുന്ന മഷ്ടറിലാണ് സാധുക്കളായ നമ്മുടെ നോമ്പും നിസ്കാരവും ഒക്കെ കൊണ്ട് നമുക്ക് പോയി നിൽക്കേണ്ടത് എത്രമാത്രം സ്വീകാര്യതയുണ്ടാകും എത്രമാത്രം സ്വീകാര്യതയുണ്ടാകും ആ പേടി നമുക്കുണ്ടോ അത്ര വലിയ മഹാന്മാര് പോലും പേടിച്ചിട്ടുണ്ട് പടച്ചറബിന്റെ മുമ്പിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തിട്ട് സ്വീകരിക്കാതെ എവിടെ പോകാനാ എന്ന ഉൾനാട്ടവും ചിതറുമെന്നും നമുക്കൊക്കെ തോന്നുന്ന ആ ഒരു ധാരണ നമ്മുടെ മുൻഗാമികളായ നേതാക്കൾക്ക് മഹാന്മാർക്കൊരിക്കലും തോന്നിയിട്ടില്ല ഖലീലുള്ള എന്ന സ്ഥാനപ്പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനുള്ളത് അർത്ഥം പറയേണ്ടതില്ലല്ലോ പടച്ച റബ്ബിന്റെ ആത്മമിത്രം ഉച്ചമിത്രം അത്രമാത്രം വലിയ സ്നേഹത്തിന്റെ വലിയ പേരുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവരുകൾ ഒരിക്കലും ചിന്തിച്ചില്ല എന്ത് ഞാനൊരു വലിയ പ്രവാചകനല്ലേ ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്നിൽ നിന്നൊരു പിഴവ് വരെ ഏ ഉണ്ടാവില്ല ഞാൻ പഴക്കേ ഞാൻ പഴക്കൂല നമ്മൾ അങ്ങനെയാണ് ചില ആളുകൾ എങ്ങനെയാണ് ഞാൻ രണ്ടാം ക്ലാസ് മുതൽക്ക് തൗഹീദ് കേൾക്കലൊടുങ്ങിയ ആളാണ് ഞാൻ പാരമ്പര്യമായി മുജാഹിദ അല്ലെങ്കിൽ ഞാൻ കുറെ കാലമായിട്ട് എണ്ണുന്ന ആളാണ് ഞാനൊക്കെ ഇനി കിഴക്ക് എന്നോടൊക്കെ ഇനി തൗഹീദ് പറയേ എന്നോടൊക്കെ ഇനി ഉപദേശിക്കേ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഏത് ഇതൊന്നും ഇങ്ങനെ പറയേണ്ടതൊക്കെ എത്ര കാലം കേട്ടത് എത്ര കാലം മുമ്പ് കേൾക്കാൻ തുടങ്ങിയത് ഇനി നമ്മളൊക്കെ പഴക്കേ ഇനി നമ്മളൊക്കെ തെറ്റിപ്പോയേ എന്തായി എന്നും തൗഹീദും ഉത്ബോധനവും കൊണ്ട് നടക്കുന്നത് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഈ വിഷയങ്ങൾ എന്താണ് പറയാനില്ലേ ഈ രാജ്യത്ത് വിപണിയുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നിർത്തിക്കൂടെ എന്ന് പറയുന്ന വലിയവന്മാരുണ്ട് ചിന്തിക്കണം ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈ ഇസ്ലാമിനോളം തൗഹീദി രംഗത്ത് ത്യാഗം സഹിച്ച ഒരു മഹാനായ പ്രവാചകൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കൊരു നാട്ടിൽ ആദർശത്തിന്റെ ദൃഢീകരണത്തിന് വേണ്ടി പോരാടിയ നേതാവ് അതെ നമ്രൂദിന്റെ അഗ്നികുണ്ടത്തിൽ എടുത്തറിയ ചെയ്യപ്പെടേണ്ടി വരാൻ മാത്രം ജനങ്ങളെ ക്ഷോഭിപ്പിച്ച് അതെ ജനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ ലായിലാഹയിലുള്ള കൃത്യമായി തുറന്നു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം അവർക്കൊന്നും തോന്നിയില്ല എന്റെ തൗഹീദ് പഴക്കൂല അവർക്കും പേടിച്ചു എന്റെ തൗഹീദും പഴക്കാം ഞാനും ഷിർക്കിലേക്ക് പോകാം അതുകൊണ്ട് മഹാനവരുടെ പ്രാർത്ഥന എന്താ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദ്വാഹുറാം പറയുന്നുണ്ട് പടച്ച റബ്ബേ നീ എന്നെ അകറ്റണം വജുനുബിനെ നീ എന്നെ അകറ്റി നിർത്തണം വബനിയ എന്റെ മക്കളെയും എന്തിൽ നിന്ന് അകറ്റണം മന്നഅബുദൽ അസുനാം ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് വിവാദത്തെടുത്തുകൊണ്ട് ചുരുക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളിൽ വരരുത് റബ്ബേ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത് ചില പാരമ്പര്യ മുജാഹിദീങ്ങൾക്ക് ഒരു തോന്നലുണ്ട് നമ്മൾ ഇനി തൗഹീദൊന്നും കേൾക്കും പറയും പഠിക്കൊന്നും വേണ്ട നമുക്കൊക്കെ തികഞ്ഞു ഇനി അതത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നിർത്തേണ്ട കാലമായി നമ്മളൊക്കെ ഇനി പിഴക്ക് എടോ ചിന്തിച്ചു നോക്കി ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോളം ഉയരാൻ കഴിഞ്ഞൊരു നേതാവ് ലായിവാഹയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അഗ്നിഗുണ്ടം ഏറ്റുവാങ്ങിയ നേതാവിന് സമാധാനമില്ല അതുകൊണ്ട് ആ മഹാനവരുകൾ പ്രാർത്ഥിക്കുന്നത് ഞാനും എന്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ശുർക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരാതെ രക്ഷിക്കണേ റബ്ബേ തീർന്നില്ല തീർന്നില്ല മഹാനവരുകളുടെ അടുത്ത പ്രാർത്ഥന رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء എന്താ മഹാനവറുകൾ തേടുന്നത് റബ്ബി ജഅൽനി അല്ലാഹുവേ എന്റെ റബ്ബേ നീ എന്ന നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തലേ ഇബ്രാഹിം നബി അഥവാ ചെയ്യുന്നത് ഞാൻ നിസ്കാരം എന്നും നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാകണം നമുക്ക് ബേജാറില്ല ഞാൻ റമദാൻ നിസ്കരിച്ചു പ്രശ്നമൊന്നുമില്ല ഞാനതിനൊന്നും കഴിച്ചു പോകൂല ഇബ്രാഹിം നബിക്ക് ആ ബേജാറാണ് ബേജാർ തന്നെയാണ് എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്നെ മാത്രമല്ല ഒന്നും ദുരിയത്തി എന്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവണം ഇതൊക്കെ പറഞ്ഞിട്ടും ഖലീലായ ഇബ്രാഹിമല്ലേ ചോദിക്കുന്നത് അള്ളഹാനോടല്ലേ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഖലീൽ ചോദിച്ചാ പിന്നെ അള്ള തട്ടേ അങ്ങനത്തെ ഒരു ഒഴുക്കും ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ടായില്ല ചോദിച്ച ഉടനെ അവസാനിപ്പിച്ചത് എങ്ങനെയാ പ്രാർത്ഥന റബ്ബനാവ എന്റെ ദുറ കബൂ കബൂലാക്കണേ റബ്ബേ ഞാൻ നിന്നോട് തേടിയ തേട്ടം നീ കബൂലാക്കണേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വീതിയാണ് അതേ പ്രാർത്ഥിച്ചപ്പോൾ പോലും ആ പ്രാർത്ഥന റബ്ബ് കബൂലാക്കുമോ ഇല്ലേ അതുകൊണ്ട് കർബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴും മഹാനവറുകൾ അത് തേടി അള്ള പറഞ്ഞിട്ടാണ് കഴബ് നിർമ്മിച്ചത് നിർമ്മിച്ചവർ വലിയ മഹാനായ ഹലീലുള്ളയാണ് ഇസ്മായിൽ അലഹിസ്സലാമാണ് പടച്ച റബ്ബ് പറഞ്ഞിട്ട് ലോകത്തൊരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തത്ര വലിയ ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം അക്കാലത്ത് ചെയ്തപ്പോഴും ഇബ്രാഹിം നബിയുടെ മനസ്സിൽ തോന്നിയില്ല ഞാനൊക്കെ ചെയ്തിട്ട് പിന്നെ കബൂലായില്ലെങ്കിൽ പിന്നെ ആര് ചെയ്താലാ കബൂലാക്കുക അങ്ങനെയൊന്നും തോന്നിയില്ല കഴവാ നിർമ്മാണം പൂർത്തിയായപ്പോൾ മഹാനവരുകൾ എന്ത് പ്രാർത്ഥിച്ചു ആ സൂറത്തിൽ പറയുന്നത് റബ്ബന منا ഞങ്ങളുടെ രക്ഷിതാവേ തക്കബൽ മിന്ന ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ ഇന്ന അന്തസ്സമിയുള്ള നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ഇത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ നമ്മുടെ മുൻഗാമികളൊക്കെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ആറ് മാസം അവർ പടച്ച റബ്ബിനോട് മനമൊരുകി തേടാറുണ്ട് എന്ന് എന്നാണ് എന്തിനു വേണ്ടി കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയാൻ വരുന്ന ആറു മാസം ബാക്കിയവര് അടുത്ത റമദാനിൽ ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നൽകി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരണേറല്ല എന്ന് പറയാൻ ശിഷ്ട കാലഘട്ടം അവർ വിനിയോഗിച്ചിരുന്നു എന്നാ പറയുന്നത് നമുക്കങ്ങനെ ബേജാറില്ല നമുക്കങ്ങനെ പ്രയാസമല്ല എവിടെയോ തകരാറ് സംഭവിക്കുന്നു നമ്മുടെ മനോവിതരങ്ങളിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടേതായ ചിന്താഗതികളിൽ എവിടെയൊക്കെയോ തകരാറ് സംഭവിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞപ്പോൾ റമദാനിൽ ഓസാക്കിയതൊക്കെ ഓണാക്കിയ കുടുംബങ്ങളുണ്ട് റമദാനിൽ ഓസാക്കിയത് പലരും പതിന്മടങ്ങ് വലുപ്പത്തിൽ ഓണാക്കിയ കുടുംബങ്ങളുണ്ട് ചില വീടുകളിലൊക്കെ റമദാനായപ്പോൾ മുഹമ്മദും ഓഫായിരുന്നു കുട്ടികൾ ഓൺ ചെയ്യാൻ മുതിർന്നപ്പോഴും വലിയ ഉമ്മമാരും അതേ മുതിർന്നവരുമൊക്കെ മക്കളോട് പറഞ്ഞു മക്കളെ ഓഫാക്കണം പരിശുദ്ധ റമവാനാണ് റമവാനിന്റെ രാത്രിയാണ് റമവാനിന്റെ പകലാണ് നോമ്പുകാലമാണ് അരുത് അത് കാണണ്ട ഇത് കേൾക്കണ്ട ഇതൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേണ്ട നിങ്ങൾ ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞവരതാ പരിശുദ്ധ റമവാൻ കഴിഞ്ഞ് ഇപ്പോഴുള്ള ജീവിതത്തിൽ വീടുകളിലെല്ലാം ഇതൊന്നും നിർത്തിവെച്ച് ഓടിച്ചിട്ടില്ല അതേ സുലഭമായി ഓടിത്തുടങ്ങി എവിടെയാ തകരാറ് എവിടെയാ തകരാറ് ആ തകരാറാ ആലോചിക്കേണ്ടത് മഹാന്മാര് പറഞ്ഞു മഹാന്മാര് പറഞ്ഞു ഒരു സൽക്കർമ്മം അല്ല സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു മാനദണ്ഡുണ്ട് എന്താ മാനദണ്ഡം പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പാകണമെങ്കിൽ മഷറിയിൽ തന്നെ തെല്ലണം നമ്മുടെ നോമ്പ് നമ്മുടെ ഉസ്കാരം നമ്മുടെ ഹജ്ജ് നമ്മുടെ കർമ്മങ്ങൾ അതൊക്കെ സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിപൂർണമായി നമുക്ക് ഉറപ്പാകണമെങ്കിൽ പടച്ചു തമ്പുരാന്റെ കോടതിയിൽ തന്നെ ചെല്ലണം അപ്പേ ബോധ്യമാകൂ എന്നാൽ അതിന്റെ മുമ്പ് തന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് തന്നെ ഓരോരുത്തരും അവർ ചെയ്ത നിസ്കാരം അവർ ചെയ്ത നോമ്പ് അവർ ചെയ്ത ഹജ്ജ് ഇതൊക്കെ കബൂലായിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്താൻ പണ്ഡിതന്മാർ ചില മാനദണ്ഡങ്ങൾ പറയുന്നു എന്താ മാനദണ്ഡം ശരിക്ക് ശ്രദ്ധിച്ചോളൂ എന്താ മാനദണ്ഡം നിസ്കാരം നല്ല മണ്ണിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം അതേ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് നോക്കണമെന്നാണ് നിസ്കാരത്തിൽ അള്ളാരോട് പറയുന്നതിനോട് യോജിച്ച ജീവിതമാണോ നിസ്കാരത്തിന്റെ പുറത്തെങ്കിൽ ആശ്വസിക്കാൻ നമുക്ക് എന്റെ റബ്ബന്റെ നിസ്കാരം കബൂലാക്കിയിട്ടുണ്ടാകാം ഉറപ്പൊന്നുമില്ല കബൂലാക്കിയിട്ടുണ്ടാകാം കാരണം നിസ്കാരം എന്തിനാ പ്രിയപ്പെട്ടവരെ നിർവഹിക്കുന്നത് അതൊരു കേവലം ചടങ്ങായിട്ട് ഒരു നേരം വരുമ്പോൾ എന്തൊക്കെയോ ചെയ്ത് തീർക്കേണ്ടുന്ന അതേ ബാഹ്യമായ എന്തെങ്കിലും ചടങ്ങുകളുടെ പേരല്ലല്ലോ നിസ്കാരം ഇന്നസ്വലാ തന്നാനിൽ പശ്ചായിവൽ മുൻകറോ അതേ നമസ്കാരം എന്ന് പറയുന്നത് അത് നീചവും നികൃഷ്ടവുമായ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ തടയാനുള്ളതാണ് നിസ്കാരം നിസ്കരിക്കുന്നവനില്ലെന്ന് ദോഷത്തരം ഉണ്ടാകാൻ പാടില്ല നിസ്കരിക്കുന്നവരിൽ ചെറുക്ക് വരാൻ പാടില്ല നിസ്കരിക്കുന്നവരിൽ നിന്ന് പോലെ മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും വരാതെ അവന്റെ നിസ്കാരം അവനെ കാത്തിരക്ഷിക്കണം അതിനു മാത്രം നിസ്കാരം വളരണം നിസ്കാരം സ്വീകരിച്ചോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതം നോക്കണം ആ നിസ്കാരത്തിൽ പറഞ്ഞതിനോട് യോജിച്ച ജീവിതമാണോ അള്ളാഹുവിനോട് എന്താ പറയുന്നത് ഇന്ന സ്വലാത്തി ഒനുസുഖിയോ മമാതി റബ്ബിൽ ആലമീ لا അതേ പടത്തറബിനോട് നമ്മളെല്ലാം പറയുന്നു എന്റെ നമസ്കാരം നമസ്കാരം അതേ നമസ്കാരമല്ലാത്ത മറ്റനുഷ്ഠാന കർമ്മങ്ങളും അതുപോലെ തന്നെ മഷിയായ എന്റെ ജീവിതം മുഴുവനും ഒമമാസീ ഇനി ഞാൻ മരിക്കുന്ന നേരത്തെ എന്റെ മരണവും സർവലോക പരിപാലകനായ അള്ളാന്റെ പൊരുത്തത്തിൽ മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക ഇതാ നമ്മൾ പറയുന്നത് നമ്മൾ ഇതാ പറയുന്നത് അല്ല നിനക്ക് പൊരുത്തല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കൂ നിനക്ക് വേണ്ടി ഞാൻ അനുഷ്ഠാനങ്ങൾ ചെയ്യൂ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കൂ നിനക്ക് പൊരുത്തല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ കാണില്ല കേൾക്കില്ല പറയില്ല കഴിക്കില്ല ജീവിക്കില്ല നിനക്ക് വേണ്ടിയായിരിക്കും അത് എന്നോട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ് അതിൽ ഒരാൾ ചേർക്കൂല ലാശരീക്കലഹു അവന്റെ പങ്കുകാരില്ല അഭിതാരിക്ക ഉയർത്തു ഇക്കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനുമാണ് ഇതെനിക്ക് ബാധ്യതയുമാണ് മുസ്ലിമീൻ അതെ അത് നൂറ് ശതമാനം അംഗീകരിച്ച് കീഴ്പ്പെടാനും ഞാൻ സന്നദ്ധൻ തന്നെ ഇതാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന കാര്യത്തോട് ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെട്ടുകൊണ്ടാൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് അങ്ങനെ ആ പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ നിസ്കാരത്തിന് അല്പമെങ്കിലും സ്വീകാര്യത വന്നിട്ടുണ്ടോ എന്ന് സമാധാനിക്കാം ഈ നോമ്പ് സ്വീകരിച്ചോ ഇല്ലേ നോമ്പ് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയാണെന്ന് നോക്കണമെന്നാണ് നോമ്പ് കാലത്ത് കൃത്യമായി ജമായത്തിന് പള്ളിയിലെത്തി റമലാൻ കഴിഞ്ഞപ്പോഴോ റമലാൻ കഴിഞ്ഞപ്പോഴോ എന്റെ ഇപ്പൊ എല്ലാ പള്ളിയിലും സുബൈക്ക് സഫിന്റെ എണ്ണം കുറഞ്ഞത് നിങ്ങളൊക്കെ സുബഹിക്ക് ജമായത്തിന് പോകുന്ന പള്ളികൾ പരിശോധിച്ചു നോക്കൂ റമലാനിൽ എത്രയായിരുന്നു സഫുകളുടെ എണ്ണം ഇപ്പോൾ എത്രയാണ് സഫുകളുടെ എണ്ണം എവിടെ പോയി ആളുകൾ ആ പള്ളിയുടെ പരിസരത്തുള്ള കാറ്റുകളും അതുപോലെ തന്നെ വില്ലകളും ഒക്കെ കാലിയായതാണോ അല്ല അന്നത്തെ അതേ ആളുകൾ ഇന്നും അവിടെ താമസിക്കുന്നുണ്ട് പക്ഷേ അന്നവർ വന്നിരുന്നു എന്തേ കാരണം ഒരു ഒഴുക്കിൽ അവർ വന്നതാണ് എല്ലാവരും പോകുന്നുണ്ട് ഞാനും പോവുക എല്ലാവർക്കും വേണ്ടി അവർ വന്നതാ എല്ലാവരും പള്ളിയിലേക്ക് ഞാനും പള്ളിയിലേക്ക് അങ്ങനെ ഒഴുക്കിനനുസരിച്ച് വന്നു ആ ഒഴുക്കങ്ങ് തീർന്നപ്പോഴോ ഒഴുക്കങ്ങ് തീർന്നപ്പോഴോ തപ്പു ചവറുകളൊക്കെ കാണാനില്ല ഈ മീനുള്ളവരൊക്കെ പള്ളികളിൽ ബാക്കിയായി ഈ ഒരവസ്ഥ ഇത് നമ്മെ പിടികൂടുകയാണ് റമദാനുകൾ വലിയ സൂക്ഷ്മതയായിരുന്നു സിനിമയില്ല സീരിയലുകളില്ല നൃത്തങ്ങളില്ല ഡാൻസുകളില്ല പാട്ടില്ല പൂത്തില്ല പൈസാധിക കുഴിനൂത്തുകളില്ല ഒന്നുമില്ല വീടുകളിൽ പെണ്ണുങ്ങളും ആളുകളും ഒക്കെ ഇത്തിരി ഭക്തിയുള്ളവരൊക്കെ മക്കളോട് പറഞ്ഞു മക്കളെ ഓഫാക്കൂ ഓഫാക്കൂ റമദാനാണ് ഇപ്പൊ പറയണു ഓണാക്കൂ ഓണാക്കൂ ചൊവ്വാലാണ് പ്രശ്നമില്ല പ്രശ്നമില്ല ഇത് ഏതാ ഏത് ദീനായില് ഇതാര് പഠിപ്പിച്ച ദീനാണ് റമദാൻ കാലത്ത് റമദാൻ കാലത്ത് ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് ഒരു തിന്മയുടെ ഏതെങ്കിലും ഒരു കാര്യം കാണാനോ കേൾക്കാനോ പറയാനോ അവസരം വന്നു തീർന്നാൽ റമദാനിന്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മെ പഠിപ്പിച്ചതെന്താ ഇന്നെമ്രൂൻ സായിമുൻ ഞാൻ നോമ്പുകാരനാണ് എനിക്ക് നോമ്പാണതുകൊണ്ട് കണ്ടുകൂടെ കേട്ടുകൂടെ പറഞ്ഞുകൂടാ ഇപ്പോഴോ ഇനിയും നമ്മെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇനി നമ്മൾ നമ്മെ നിയന്ത്രിക്കേണ്ടത് ഞാൻ നോമ്പെടുത്ത വ്യക്തിയാണ് ഞാൻ നോമ്പെടുത്തവനാണ് ഞാൻ നോമ്പെടുത്തവനാണ് അതുകൊണ്ട് ഇനി എനിക്കത് കണ്ടുകൂടാ കേട്ടുകൂടാ ചില മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിച്ച രോഗികൾക്ക് അതിന്റെ വികാരം വരുത്തുന്ന എത്ര വലിയ മുന്തിയ ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുത്താലും നമ്മൾ പറയുന്നത് എനിക്ക് പറ്റൂല എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ ഗുളിക കഴിച്ചുള്ളൂ ഞാൻ ഇപ്പൊ മരുന്ന് കഴിച്ചുള്ളൂ എന്താ കാരണം ആ കഴിച്ച മരുന്നിന്റെ ഫലം നഷ്ടപ്പെടുത്തും ഇപ്പൊ ഈ ഫുഡ് കഴിച്ചാൽ ഇത് നല്ല ബോധം നമുക്കുണ്ട് എന്തിന് പത്തോ അറുപതോ കൊല്ലം വരെ സുഖമായിട്ട് ജീവിക്കാൻ ഡോക്ടർ പറഞ്ഞ നിയമൊക്കെ പാലിച്ച് നമ്മൾ ജീവിക്കും മധുരം കഴിക്കരുത് ഏ ഇല്ല മധുരം വേണ്ട നല്ല ചൂടിയുള്ള പായസം വിളമ്പുന്നുണ്ട് വേണ്ട നല്ല ഐസ്ക്രീം കാണുന്നുണ്ട് വേണ്ട എന്താ പ്രശ്നം ഷുഗറാണ് പ്രയാസാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു ഓ തയ്യാറാണ് രാവിലെ ഡോക്ടർ പറഞ്ഞു അഞ്ചരക്കാ സുബഹി കുട്ടിക്കോ ഡോക്ടർ പറഞ്ഞു നാല് മണിക്ക് നീറ്റ് ഒരു മണിക്കൂർ ഓടണം പടത്തരപ്പ് പറഞ്ഞത് അഞ്ചര മണിക്ക് ബാങ്ക് വെക്കുമ്പോൾ അന്ന് തൊട്ടപ്പുറത്ത് പള്ളിയിൽക്ക് രണ്ട് മിനിറ്റ് നടന്നു പോയിട്ട് നിസ്കരിക്കണം എന്നാ പറഞ്ഞു ഇവന് കേൾക്കാൻ ഒഴിവില്ല ഇവന് താല്പര്യമില്ല ഇവരെയും തയ്യാറില്ല ഡോക്ടർ പറഞ്ഞു ഏ വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്തോ ഹാർട്ടിന് പ്രശ്നം വരാൻ പോകുന്നുണ്ട് കൊളസ്ട്രോളിന്റെ അളവിൽ വ്യത്യാസമുണ്ട് ബി പി ഉണ്ട് മറ്റേതിന്റെ മറിച്ചേതുണ്ട് പ്രയാസങ്ങളാണ് നീച്ച് ഓടണം ഏയ് രാവിലെ നീച്ച് ഓടുക നടക്കുന്നില്ല ഓടുക ചിലര് പാർക്ക് പോയിട്ട് തലകുത്തി മറിയ എന്തൊക്കെയാണ് ഓടുന്നു വളയുന്നു ചാടുന്നു തുള്ളുന്നു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി يا خادم الجسم كم تسعى لخدمته أتطلب الربح مما فيه خسران ഓ ശരീരത്തിന് ഹിതമത്ത് ചെയ്യുന്ന മനുഷ്യ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യ നീ എത്ര കാലമാണ് ഈ ശരീരത്തിന് വേണ്ടി ഇങ്ങനെ വലിയ അധ്വാനം നടത്തുന്നത് ഇതുകൊണ്ട് നിനക്ക് എത്ര കാലമായി ഏറിയാൽ ലാഭം കിട്ടുന്നത് കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഈ ഓട്ടവും ചാട്ടവും തുള്ളലും നിവരലും ഉയരലുമൊക്കെ പണച്ചറബ് പറഞ്ഞു വിജയത്തിലേക്ക് വരൂ നിസ്കരിക്കാൻ വരൂ തൊട്ടപ്പുറത്ത് പള്ളിയിലേക്ക് ഓടണ്ട ഓടാതെ അലയിക്കും വളരെ ശാന്തമായി നിങ്ങൾ വിജയത്തിലേക്ക് നടന്നു പോകൂ എന്ന് അഷറഫുൽ അലൈഹി വസല്ലം പറഞ്ഞിട്ടും ഇപ്പോൾ ഫജറിന് പള്ളിയിൽ ആളുകളില്ല എന്തേ കാരണം എന്താ കാരണം അപ്പോ മാനസികമായിട്ട് വെറുതെയാണ് നോമ്പ് നോക്കിയതിപ്പോ നോമ്പൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം കാരണം അന്നുള്ള വർഷവും തന്നെ ഇപ്പോഴും പറയുന്നത് അന്നത്തെ റമദാനിൽ ഫജർ നിസ്കരിക്കാൻ കൽപ്പിച്ച റബ്ബന്നെയാണ് ഇപ്പോഴും നമ്മളോട് പതിർന്ന് വിളിക്കുന്നത് എന്തേ പോകാത്തത് എന്തേ അന്ന് ഓണാക്കി ഓഫാക്കിയ പലതും ഇപ്പോൾ വീടുകളിൽ ഓണാക്കാൻ ഉമ്മമാര് ഉപ്പമാര് സമ്മതിക്കുന്നത് എന്റെ തോന്നിവാസങ്ങൾ വീണ്ടും വീടുകളിലേക്ക് കരിച്ചിറങ്ങി വരുന്നത് എന്റെ അതിപ്പോഴും ഇങ്ങനെ തകർത്താടുന്നത് എന്തേ കാര്യത്തിൽ ഒരു സൂക്ഷ്മതയില്ലാതെ പോകുന്നത് അതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ നോമ്പ് കബൂലായിട്ടില്ല പണ്ഡിതന്മാർ പറയുന്ന മാനദണ്ഡം നോമ്പ് കബൂലായിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള ജീവിതത്തിലും ആ ഭക്തി കാണും ശേഷമുള്ള ജീവിതത്തിൽ ഭക്തിയില്ലയോ നോമ്പിലുണ്ടോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്താ മാർഗം എന്താണ് വഴി കടച്ച റമ്പുരാനോട് കരഞ്ഞു പറയാ റബ്ബയെ എന്തെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം പൊറുക്കണം എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്റെ ജീവിതത്തെ നന്നാക്കണം അതാ തുടർച്ചയായി നമ്മൾ തേടുന്നത് റബ്ബേ ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർന്ന് തരണം പ്രദാനം ചെയ്യണം ഞങ്ങളെ നീ ആക്കണേ റബ്ബേ മുത്തീരൈ മഹമാ അതേ ഭക്തിയുള്ള ആളുകൾക്ക് ഇമാമാകാൻ മാത്രം ലോകത്ത് ഭക്തിയോടെ എങ്ങനെ ജീവിക്കണം എന്ന് ഞങ്ങളെ കണ്ട് ആളുകൾക്ക് പഠിക്കാൻ കഴിയണം അതിന് മാത്രം ഞങ്ങൾ നേതാക്കളാവണം അതിന് മാത്രം ഞങ്ങൾ മാതൃകാ സമ്പന്നരാവണം ഇതാണ് മുക്മിനിയങ്ങളുടെ തേട്ടം ഖുർആൻ പറയുന്നില്ലേ നമ്മൾ അങ്ങോട്ടെത്തിയോ ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിയോ ഇല്ല പരിശുദ്ധ റമലാൻ കഴിഞ്ഞപ്പോഴും റമലാൻ നമുക്ക് ഏറ്റവും പകർന്നു തന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു ഖുർആൻ ഇറങ്ങിയ മാസമായിരുന്നു തൗഹീദിന്റെ മാസമായിരുന്നു ബദറിയുദ്ധം ശക്തമായ നിലയ്ക്ക് പടച്ചതമ്പുരാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ശക്തമായ ആദർശത്തിന്റെ വക്താക്കൾ ജീവനും രക്തവും വലിയർപ്പിച്ചുകൊണ്ട് ലായിരാഹയിലുള്ള മുഹമ്മദ് റസൂലുള്ള നിലനിർത്തിയതിന്റെ ഓർമ്മ പുതുക്കിയ മാസമായിരുന്നു ഇപ്പോഴോ ആദർശത്തിൽ ആർക്കെങ്കിലും വല്ല കണിശതയുണ്ടോ ആദർശത്തിൽ വല്ല കണിശതയുണ്ടോ ശരിക്ക് ഹോൾസെയിൽ വ്യാപാരം നടത്താൻ വേണ്ടി മീഡിയകൾ മത്സരിക്കണം സമൂഹത്തിന്റെ മുമ്പാകെ പടച്ചതമ്പുരാനിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് പടപ്പുകളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ മാത്രം മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് മീഡിയകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമുദായത്തിലെ ആളുകൾ പോലും എത്ര വലിയ കവറേജാ കൊടുക്കുന്നത് ഇവർ നോക്കൂ ഇത് ഇന്നലത്തെ ഒരു പത്രമാണ് ഇന്നലത്തെ പത്രത്തിൽ കളർഫുൾ ഫോട്ടോയാണ് ഇതാ കൊടുത്തത് രാഷ്ട്രപതി അജ്മീർ ദർഗ സന്ദർശിച്ചു ആരാ സന്ദർശിച്ചത് രാഷ്ട്രപതി ഇത് കേട്ടോളൂ കേട്ടോളൂ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ അജ്മീറിലെ സുൽത്താനിൽ ഹിന്ദ് ഹാജ മൊഴീനുദ്ദീൻ ചിസ്തി ഗരീബ് നവാസിന്റെ ദർഗാ ഷരീഫിൽ സന്ദർശനം നടത്തി ആക്രമണ ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനം അതിന് എന്തിനാ ചെയ്യുന്നത് കനത്ത രക്ഷാവലയം അതിനല്ലേ അങ്ങോട്ട് പോകണത് കനത്ത രക്ഷാവലയം കിട്ടാനാ അവിടെ പോയി പറയണത് പിന്നെ കനത്ത രക്ഷാവലയത്തിൽ അവിടെ പോണോ ശരി കഥയിൽ ചോദ്യമില്ലല്ലോ രാജ്യത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ദുർഗയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷിതത്വം കൊടുക്കാൻ ഇങ്ങനെ അവിടെ കിടക്കുകയാണ് അജ്മീർ ഹാജ എല്ലാവർക്കും വളരെ സമാധാനം നൽകുക ശാന്തി സമാധാനമൊക്കെ ദുർഗയിൽ നിന്നാണ് ആ വിവരണം നടന്നുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂറോളം ദുർഗാ ശരീഫിനകത്ത് ചെലവഴിച്ച പ്രതിഭാ പാട്ടീൽ മക്ബറക്കുമേൽ ചാദർ വിരിക്കുകയും ദർഗയിലേക്ക് സംഭാവന അർപ്പിക്കുകയും ചെയ്തു ചാദര വിടക്ക കബറ് പച്ചപ്പെട്ടുകൊണ്ട് മൂട അങ്ങനെ കബറ് ദാറം മൂടിയവര് ദാറം മൂടി വായിക്കുന്ന മൗലിയാക്കന്മാരിങ്ങനെ ഞെളിയിലുണ്ടാവും കണ്ടോ നമ്മുടെ നാട്ടിലെ ഒരു നാല് മുറിച്ചുണ്ടി മുജാഹിദിന് കബറിന്മേൽ പട്ടുപോടൽ ചിരിക്ക ജാറത്തിലേക്ക് ശാന്തിയും സമാധാനവും തേടിപ്പോകൽ ചിർക്ക ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വനിതയ്ക്ക് പോലും ഉള്ള ഈമാൻ ഈ മൗലിമാർക്ക് ഇല്ലാതെ പോയല്ലോ മൗലിമാർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുമ്പോൾ കാരണം അവരിപ്പം ആശ്വസിക്കാൻ ആർക്ക് വേണ്ടെങ്കിലും കണ്ടോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ വ്യക്തിക്ക് അതുകൊണ്ടോ അവിടെ അജ്മീറിൽ പോയിട്ട് പ്രത്യേകമായിട്ട് ചാതർ പതിപ്പിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തിയ സംസാരത്തിൽ രാജ്യത്തെ സഹോദരത്തിനും സഹവർത്തിത്വത്തിനും ഏകതക്കും പ്രാർത്ഥിച്ചതായും ഞാൻ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ആശിച്ചതായും രാഷ്ട്രപതി വ്യക്തമാക്കി ദുർഗ സന്ദർശിക്കുമ്പോഴൊക്കെ തനിക്ക് ശാന്തിയും സമാധാനവും അനുഭവപ്പെട്ടിട്ടുള്ളതായി രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു എന്ത് മെസ്സേജാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് ഇത് കൊടുത്തൊരു ചന്ദ്രനെ ഞാൻ ചന്ദ്രനയുടെ വിരോധിയൊന്നുമല്ല ഞാൻ ഗീതി വിരോധിയല്ല അധികാര വോട്ട് ചെയ്യാൻ അനുഭവം ഉണ്ടായിട്ടില്ല ചെയ്തപ്പോ ലീഗിനെ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യുള്ളൂ അത് വേറെ കാര്യം ഞാൻ ലീഗ് വിരോധി എന്ന് പറയാൻ വേണ്ടിയാ അതാരും പറയാതിരിക്കാൻ വേണ്ടി പക്ഷെ ഇത് സമ്മതിക്കൂല ഇത് പറ്റൂല നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ കൊടുത്തത് നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ കളർഫുൾ ചിത്രത്തിലൂടെ ലോകത്തിന് ഇത് വായിക്കുന്ന മനുഷ്യൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് അയാൾ ചിന്തിക്കുന്നത് ഇന്ത്യ രാജ്യത്തിലെ ഒരു പ്രഥമ വ്യക്തിക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും കേന്ദ്രമായി അജിനിയുടെ തോന്നിയെന്നും അവിടെ പോയി താതർ പുതപ്പിച്ചു കബർ പട്ടുമൂടിയെന്നും അതിന് വലിയ രൂപത്തിലുള്ള സ്വീകരണം അജിനിയുടെ ദർഗയുടെ ആളുകൾ നൽകിയെന്നും എല്ലാ വർഷവും അജിനിയുടെ ദർഗയിലേക്ക് സാദറയക്കാരുള്ള രാഷ്ട്രപതി ദർഗയോടുള്ള തന്റെ ആദരവ് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ മടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ചന്ദ്രികക്കാരെ നിങ്ങളിത് കൊടുത്തത് ഇതൊന്നും സാമുദായികമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ ഇസ്ലാമികമായിട്ട് ഒരു മനുഷ്യന് സമാധാനം നിന്നാണ് കിട്ടേണ്ടത് എവിടെ നിന്നാണ് സമാധാനം കിട്ടേണ്ടത് എവിടെ നിന്നാണ് ശാന്തി കിട്ടേണ്ടത് ദർഗയിൽ പോയിട്ടാണോ ശാന്തി നേടേണ്ടത് ദർഗയിലാണോ സമാധാനം കിട്ടേണ്ടത് പറ നോമ്പ് നോക്ക മുസ്ലിം പറ ബദിരീങ്ങളുടെ പേരിൽ ഉച്ചം കൊള്ളുന്ന മുസ്ലിമേ പറ എന്തായിരുന്നു അബൂജലിന്റെ കുഴപ്പം എന്തായിരുന്നു ഉജുബത്തിന് കുഴപ്പം എന്തായിരുന്നു ശൈബത്തിന് കുഴപ്പം പടച്ചറവല്ലാത്തവരെയും പടച്ചറവിന്റെ കൂടെ വിളിച്ചു തേടിയ ആ രൂപത്തിലുള്ള കഠിനമായ മുസ്ലിക്കുകളുടെ ആദർശങ്ങളിലേക്ക് സമുദായത്തെ സമുദായത്തിന്റെ പേരിൽ കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ വിനയത്തോടെ എല്ലാവരോടും അതേ പറയാനുള്ളൂ പടച്ചറബിന്റെ ഒരു വാചകമുണ്ട് അല്ലരീനാമനും ഉമ്മാനുണ്ടോ ഈമാനുണ്ടോ ഓത്തമയിന്ന് കുലൂപും വിധിക്കില്ല അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ കൽബുകളെ ശാന്തിയുണ്ടാകൂ സമാധാനമുണ്ടാകൂ അലാ അറിഞ്ഞുകൊള്ളണേ വിധിക്കിരില്ലായി ഹൃദയങ്ങൾക്ക് ആശ്വാസവും അടക്കവും സമാധാനവും ശാന്തിയുമൊക്കെ കിട്ടുന്നത് പടത്ത റബ്ബിൽ നിന്നാണ് ഒരു ദർഗയിൽ പോയിട്ട് മഹാന്മാരുടെ സമീപത്ത് പോയിട്ട് ജാറം മൂടിയാലോ അവരോട് തേടിയാലോ സമാധാനം കിട്ടുകയില്ല സമാധാനം കിട്ടാൻ പടത്തറബ് നിശ്ചയിച്ച കേന്ദ്രം അവൻ മാത്രമാകുന്നു ഇത് ലോകത്തിന് പകർന്നു കൊടുക്കേണ്ട ആളുകൾ വലിയവന്മാർ ചെയ്ത വമ്പിച്ച പൊട്ടത്തരങ്ങൾ കളർഫുൾ ഫോട്ടോയും കൊടുത്ത് പൂക്കൊട്ടയും ചുമന്ന് ദർഗയിലേക്ക് പുഷ്പഹാരം നടത്താനുള്ള പൂക്കൊട്ടയുമായി കളർഫുൾ ഫോട്ടോ നൽകിയാൽ എന്ത് മെസ്സേജാണ് സിനിമയെ ഇത് വായിക്കുന്ന വായനക്കാരിൽ ഉണ്ടാക്കുന്നത് പടച്ചറബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്തുമാവാമെന്നായി തീർന്നിരിക്കുകയാണ് ആരും ചോദിക്കാനില്ല ആരെയും ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് തങ്ങൾ പാപ്പയാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് തങ്ങൾ പാപ്പ എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഒക്കെ എവിടേക്കാണ് ഈ സമുദായം പോകുന്നത് മഹാനായ നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ അഹിലുബൈത്തിന്റെ പേരിൽ അതേ അതിലേക്ക് ചേർത്ത് പറയുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ചിന്തിക്ക് ചിന്തിക്ക് ഈ സമുദായം ഇങ്ങോട്ട് ഇതാരും വിളിച്ചു പറയാനില്ലേ അരുതെന്ന് പറയാൻ ആരുമില്ല ഈ ലോകത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഷറഫുൽ ഹൽക്കസല്ലാഹു അലൈഹി വസല്ലം മുസ്ലിഖിന്റെ ഒരൊറ്റ ഉത്സവത്തിനും അവിടുന്ന് പങ്കെടുത്തിട്ടില്ല ഒരൊറ്റ ഉത്സവത്തിലും വിഭവത്തിന്റെ മുമ്പും അവിടുത്തെ അതാണ് ഒരാളുടെയും ഉത്സവങ്ങളിലും ആചാരങ്ങളിലും നബിസല്ലാഹു അലൈഹി പോയി പോയിരുന്നു കൊടുത്തിട്ടില്ല വിഭൂവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അറിയാതെ ഏതോ ഒരു വേദിയിൽ മഹാനായ നബിസല്ലാഹു അലൈ വസല്ലം നബിയാകുന്നതിന്റെ മുൻപുള്ള ജീവിതകാലത്ത് അറിയാതെ ഒരു വേദിയിൽ എങ്ങനെയോ എത്തിപ്പെട്ടു തടസ്സറബ് മഹാനവറുകളെ ഉറക്കിക്കളഞ്ഞു ഖാനപുറകൾക്കൊന്നും കാണേണ്ടി വന്നില്ല വിഭവത്തിന്റെ മുമ്പ് പോലും വിഭവത്തിന്റെ മുമ്പ് പോലും പരിപാലനത്വം കാത്തു സൂക്ഷിച്ച നമ്മുടെ നേതാവ് അഷറഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ അവിടുന്ന് എല്ലാ രൂപത്തിലുള്ള ആളുകളെയും സ്നേഹിച്ചയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യഹൂദിയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് യഹൂദിയുമായി ഇടപാട് നടത്തിയിട്ടുണ്ട് ഇസ്രാനികളുമായി ബന്ധം നടത്തിയിട്ടുണ്ട് ഇസ്രാനികളുമായിട്ട് പല കാര്യങ്ങളിലും അവിടുന്ന് സഹകരിച്ചിട്ടുണ്ട് മുഷിരിക്കുകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് ജാതിയും മതവും നോക്കാതെ സഹായിച്ചിട്ടുണ്ട് ആദർശത്തിന്റെ കാര്യമെത്തിയപ്പോൾ പുന്നാര നേതാവിന് ഒരൊറ്റ മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ലക്കും ജീനക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെന്റെ മതം എന്താ ഇതിലൊരു തകരാറ് എന്താ ഇതിലൊരു തകരാറ് മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ചെണ്ടയടിക്കുന്ന കുഴൽ വിളിക്കുന്ന അതേ തുള്ളി ചാടിക്കളിക്കുന്ന ആഘോഷങ്ങളെ തങ്ങന്മാരെന്ന് പറയുന്ന അതിരുവയത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ ആ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുമ്പോൾ സമുദായമേ ലജ്ജിക്കുക അഷറഫുൽ സ്വന്തമാകെ സല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലേക്ക് പേര് ചേർത്തി പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇതിന് സാധിക്കുന്നു എങ്ങനെ ഇതിന് സാധിക്കും നിങ്ങൾ ചിന്തിക്കണം ഇതാരെയെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയല്ല ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ് ചങ്ങലക്ക് പോലും ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്തന്മാരെ തളച്ചിടാനുള്ള മാധ്യമമാണ് ചങ്ങല ആ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ പടച്ചറബ് ഇനി ആരെയാ ചികിത്സിക്കേണ്ടത് എന്താണ് ഇനി ചികിത്സ അങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടോ ഒരു മതസൗഹാർദ്ദം അവനവന്റെ ആദർശത്തെ കൊണ്ടും കൊടുക്കും മറ്റുള്ളവന്റെ ആദർശത്തിലേക്ക് തേക്കേറിക്കൊണ്ടും അവരവരുടെ ആദർശങ്ങളെ കാത്തു സൂക്ഷിക്കാതെ ആദർശവും എല്ലാം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കളിക്കുന്ന വികലമായ വിശ്വാസത്തിന്റെയും വികലമായ ആചാരങ്ങളുടെയും വികലമായ രൂപത്തിലുള്ള ധർമ്മങ്ങളുടെയും അവസ്ഥയിലേക്ക് സമുദായത്തിന്റെ നേതാക്കന്മാരൊരിക്കലും എത്തിപ്പെടരുതായിരുന്നു സങ്കടം കൊണ്ട് പറയുകയാണ് സങ്കടം കൊണ്ട് പറയാൻ ആരാ ഇതൊക്കെ പറയാൻ വലിയവന്മാരല്ലേ അവരെയൊന്നും പറഞ്ഞുകൂടുന്നല്ലേ വിദൂരമുള്ളത് അങ്ങനെയുണ്ടോ നമ്മൾ മനസ്സിലാക്കുക ഹാനായ നബിസല്ലാഹു വലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ മദീനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പരിശുദ്ധ റമദാനിൽ ആർജിച്ചെടുത്ത ലായിലാഹയില്ലെന്നൊക്കെ വീര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തെ തകരാൻ അനുവദിക്കരുത് ഖുർആാനിന്റെ പ്രഭാഷകന്മാര് പോലും ജനങ്ങളെ പറഞ്ഞു പറഞ്ഞ് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാലഘട്ടമാണ് ഈ അടുത്ത് അരയിടത്ത് കാലത്ത് കോഴിക്കോട് അരയിടത്ത് കാലത്ത് ഒരു ഖുർആൻ പ്രഭാഷകൻ ഈ ഖുർആൻ പ്രഭാഷകന്റെ ഖുർആൻ പ്രഭാഷകൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഖുർആാനിൽ അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് പടച്ചതമ്പുരാനിലേക്കല്ല എന്നെത്തുന്നത് ഇയാളൊരു ഉദാഹരണം പറയുകയാണ് രസകരമായ ഉദാഹരണം കടലിലെ സമ്പത്താണ് വിഷയം സമുദ്രത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഫ്രഷായ മാംസം തരുന്നു പടച്ചവൻ തരുന്ന അനുഗ്രഹങ്ങൾ പറയാ വായത്ത് പറയുന്ന കൂട്ടത്തിൽ മിത്ര പറയാൻ കടലിലെ സമ്പത്തുക്കളിൽ ഏറ്റവും നല്ല ഫ്രഷായൊരു മാംസമാണ് മത്തി കേരളത്തിൽ നല്ല രുചി ലോകത്ത് രുചികരമായ മത്തി കിട്ടുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് പോലും അത് പ്രസംഗിക്കാൻ ഒന്ന് കേരളം മറ്റൊന്ന് ഒമാൻ കേരളത്തിൽ രുചികരമായി മത്തി കിട്ടുന്നത് പോലെ ലോകത്ത് കിട്ടുന്നത് ഒമാനിലെ മത്തിക്കാണ് അതിനൊരു കാരണമുണ്ട് എന്താ കാരണം എന്താണ് കാരണം കേരളത്തിലെ ഒരു വലിയ ഒമാനിൽ പോയി മരണപ്പെട്ട് ഒമാനിന്റെ കടൽ തീരത്ത് മഹാനവറുകളുടെ ജാറമുള്ളതുകൊണ്ട് ഒമാനിലെ കടലിലെ മത്തിക്കും കേരളീയ രുചിയാണെന്ന് പറയാൻ മാത്രം അത് പതിച്ചുപോയി ഖുർആൻ പ്രഭാഷകൻ ശ്രദ്ധിച്ചു നോക്കണം നമ്മൾ മനസ്സിലാക്കണം ഖുറാനായത്തോതിച്ച് പറയുന്നത് ഒമാനിലെ മത്തിക്ക് രുചി കൂടാനും അവിടെ മത്തിണ്ടാനും കാരണം കേരളത്തിലെ ഔല്യപ്പാപ്പാന്റെ ജാറും ഒമാനിന്റെ കടൽ തീരത്തുണ്ട് പോലും എന്തോ ഒരു സാമൂഹ്യരീതി പേരും പറഞ്ഞു ആലോചിച്ചു നോക്കൂ സമുദ്രത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള സമുദ്രത്തിലെ സമ്പത്തിന് പോലും മഹാന്മാരുടെ ആളുകളായ ആളുകളുടെ ദർഗയും ജാറങ്ങളും ഉള്ളതുകൊണ്ട് ജാറങ്ങളും ദർഗകളും ഉണ്ടെങ്കിൽ പരിസരത്ത് മുഴുവനും നമുക്ക് അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് അനുഗ്രഹം തേടിക്കൊണ്ട് ദർഗയിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന ദുഷിച്ച മെസ്സേജ് പകരാനാണ് ഇത്തരത്തിലുള്ള ഖുർആൻ പ്രഭാഷകന്മാർ പതിനായിരങ്ങളുടെ മുമ്പിലുള്ളവരുടെ അവരുടെ സമയങ്ങൾ വിനിയോഗിക്കുന്നതെങ്കിൽ എവിടേക്കാണ് ഈ സമുദായം പോകുന്നത് മുസ്ലിമെ ചിന്തിച്ചു നോക്കിയോ ആലോചിച്ചു നോക്കിയോ മഹാനായ നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണെന്നറിയോ അശ്വർക്കും ഈ ഉമ്മത്തിൽ ചിർക്ക് കടന്നു വരിക എങ്ങനെയാണെന്നോ കറുത്ത കട്ടുറുമ്പിന്റെ വരവിനേക്കാൾ ഗോപ്യമായിട്ട് ചിർക്ക് കടന്നു വരും എവിടെ കറുത്ത പ്രതലത്തിൽ എപ്പോൾ എപ്പോൾ ഊരാ കൂരിട്ടുള്ള രാത്രിയിൽ മൂന്നും കറുപ്പാണ് കൂരാകൂരിട്ടുള്ള രാത്രിയിൽ കറുകറുത്ത പാറക്കെട്ടിനിടയിലൂടെ ഒരു കറുത്ത കട്ടുറുമ്പ് അരിച്ചു വരുന്നത് ആർക്ക് കാണാനാകും അതിനേക്കാൾ അതിനേക്കാൾ ഗോപ്യമായി ഈ ഉമ്മത്തിലേക്ക് ചുരുക്കി കടന്നു വരുമെന്ന് ഹബീബായ റസൂൽ അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞ ഓരോ പ്രവചനങ്ങളും സബക്ക റസൂലുള്ളാഹി സത്യമായി ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് സിർക്കിലേക്ക് കുറവാനോടിയിട്ട് ജനങ്ങളെ കൊണ്ടുപോകുന്ന പ്രഭാഷകന്മാർ സിർക്കൽ പ്രവർത്തനങ്ങൾക്ക് വലിയ കവറേജ് കൊടുക്കുന്ന രൂപത്തിലുള്ള മീഡിയകൾ അവയ്ക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനം നൽകുവാൻ എമ്പാടും ആളും അർത്ഥവും ആളുകളുമുണ്ട് എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടം എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ആലോചിക്കണം നമ്മൾ ഇതിനാണ് നോമ്പെടുത്തത് ഇതിനാണ് ഖുർആൻ ഇതിനാണ് ബദറിന്റെ വീര്യം പറഞ്ഞത് ഇതിനാണോ വലിയ മഹാന്മാരുടെ ചരിത്രം നമ്മൾ അയവിറക്കിയത് ചാട്ടവാറടികൾ അതേ ഏറ്റവും വലിയ ചൂടുള്ള മണൽത്തിട്ടയിൽ കിടത്തിയിട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ചുട്ടുപഴുത്ത നിലത്തിട്ടുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോഴും ബിലാൽ നബിയുള്ള അവസ്ഥയിലാണ് ഉയർത്തിയത് അഹദന്റെ മുദ്രാവാക്യമായിരുന്നു എന്നതിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവരാണ് ശ്രമിക്കുന്നത് വെറുതെ പറയാനും പ്രസംഗിക്കാനും എന്നുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണത് ആദർശത്തിന്റെ കാര്യത്തിൽ എനിക്ക് കഴിച്ചതയുണ്ട് ആ ബോധമാണ് നമുക്ക് പകർന്നു തന്നത് അതാണ് നോമ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമെങ്കിൽ ഇത് നമുക്കുള്ള ജീവിതത്തിലും അത് നിലനിൽക്കണം അതിന് ഖുർഹാനിന്റെ പഠനം നടക്കണം ഇവിടെ ഖുർആാനിന്റെ പഠനം നടക്കുന്തോറും ഹൃദയത്തിൽ പിടിച്ചിട്ടുള്ള ക്ലാവുകളും കറകളും നീങ്ങിപ്പോകും ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتذر بالسحر ومجالسات الصالحين الفضلاء മനുഷ്യ നിന്റെ ഹൃദയത്തിനെ ഇങ്ങനെ രോഗം ബാധിക്കുമ്പോൾ ഹൃദയത്തിൽ ശിർപ്പും കുഫറും ഹസറും അതുപോലെയുള്ള ഏതെല്ലാം വൃത്തികെട്ട സ്വഭാവങ്ങൾ ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ അത് മനുഷ്യന്റെ മനസ്സിൽ പിടിമുറുക്കാതിരിക്കാൻ ആ ഹൃദയത്തിന് ഇടയ്ക്കിടയ്ക്ക് ചികിത്സ കൊടുത്തോ ആ ചികിത്സയിൽപ്പെട്ട ഒന്നാമത്തെ ചികിത്സ എന്താണ് അതേ തിരാവത്തിൽ ഖുർആൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണേ ഖുർആനാണ് ഏറ്റവും വലിയ ചികിത്സ പ്രബലാൻ കഴിഞ്ഞ കുട്ടികളെല്ലാവരും എടുത്തു വെച്ചു റമദാൻ കഴിഞ്ഞ ആർക്കും വലിയ ബന്ധമൊന്നുമില്ല ഖുർആൻ കഴിഞ്ഞ ആളും നമ്മുടെ വഴികാട്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഗ്രന്ഥമാണ് എപ്പോഴും പാരായണം ചെയ്യണം ഇപ്പൊ എല്ലാവരും സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്ക് റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ ഖുർആൻ ഓതുന്നുണ്ടോ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നുണ്ടോ എത്ര ഓടുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ പരിശുദ്ധ ഖുർആൻ എന്താ പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ മൃഗാമികൾ കുറാൻ ഖുർആൻ കേട്ട് കരഞ്ഞത് അതിന്റെ ഈണം കേട്ട് കരഞ്ഞതല്ല അതിന്റെ ഈണം കേട്ട് കരഞ്ഞതല്ല മുസല്ലാഹു അലൈഹി വസ്ല്ലമും സഹാബത്തൊക്കെ ഖുർആൻ വരുമ്പോ റഹ്മത്തിന്റെ ആയത്ത് വരുമ്പോ ഒത്തു നിർത്തിയിട്ട് റഹ്മത്തിനെ ചോദിക്കും അതാബിന്റെ ശിക്ഷയുടെ ആയത്ത് വരുമ്പോ ഓത്തു നിർത്തിയിട്ട് ആ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ റബ്ബേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കും നമുക്കങ്ങനെ അനുഭവം ഉണ്ടോ നമുക്കത് തിരിയണ്ടേ ഇപ്പൊ റഹ്മത്തിന്റെ കാര്യം പറയുന്നത് നമുക്ക് മനസ്സിലായാലല്ലേ ഓർത്തുനിർത്തിയിട്ട് അത് ചോദിക്കാം ഇപ്പൊ അതാവിന്റെ കാര്യമാണല്ലോ പറയുന്നതും അത് മനസ്സിലായവർക്കല്ലേ അത് നിർത്തിയിട്ട് അതിൽ നിന്ന് കാവൽ തേടാനാകൂ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണ്ടേ ഒരായത്ത് കേൾക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ അതിൽ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ചാ പറയുന്നത് ഏകദേശം ഒരു ധാരണയെങ്കിൽ നമുക്ക് വേണ്ടേ അതിൽ ഖുർആൻ പഠനത്തിന് ചേരണ്ടേ ഈ ശബ്ദം ശ്രവിക്കുന്ന എത്ര ആള് ഖുർആൻ വിദ്യാർത്ഥികളുണ്ട് എത്ര ആളുകളുടെ കൂട്ടത്തിൽ ഖുർആൻ വിദ്യാർത്ഥികൾ പരിശോധിച്ചു നോക്കുന്നു സ്വന്തത്തോട് ചോദിക്കണം എന്തും പഠിക്കാൻ നമുക്ക് നേരമുണ്ട് ഖുറാൻ പഠിക്കാൻ മാത്രം വിളിച്ചാൽ നമുക്ക് നേരല്ല എല്ലാ സെന്ററുകളിലും ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആളുകളെ അതിനുവേണ്ടി വിളിക്കുന്നുണ്ട് സ്ഥാപമാര് തയ്യാറായി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആളുകളെന്റെ കുറയുന്നു ഖുർആൻ പഠിക്കാൻ മാത്രമെന്തേ മനുഷ്യർക്കിത്ര വിമിഷ്ടം വെറുപ്പ് മടി അലർജി തീരുമാനില്ല ഖുർആൻ ഓതാന പോലും അറിയില്ല തെറ്റുകൂടാതെ ഖുർആൻ ഓതൽ നിർബന്ധമല്ലേ والأخذ بالتجويد حتم لازم من لم يجوز القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا തെറ്റ് വൃത്തിയായി തെറ്റുകൂടാതെ ഖുർആാനോദൽ നിർബന്ധമാണ് കാരണം തെറ്റുകൂടാത്ത നിലയ്ക്ക് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് അതേ രൂപത്തിലാണ് ഈരാണായ റബ്ബുല്ലാലമീൻ അവർ അത് അവതരിപ്പിച്ചിട്ടുള്ളത് അതേ രൂപത്തിലാണ് ജിബിരിയിൽ അലൈഹിസ്സലാം നബിസല്ലോ അലൈഹി വസല്ലമിനത് എത്തിച്ചു കൊടുത്തിട്ടുള്ളതും അത് അതുപോലെ തന്നെ യാമത്തിനാണ് വരെ നിലനിർത്തേണ്ടതുണ്ട് നിലനിൽക്കേണ്ടതുണ്ട് അതിന്റെ പാരായണം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട് തെറ്റിപ്പാരായണം ചെയ്താൽ ഹറാമാണ് പടച്ച റബ്ബിൽ നിന്ന് ശിക്ഷയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കും എനിക്ക് ഖുർആൻ തെറ്റുകൂടാതെ ഓടാൻ അറിയോ ശബ്ദത്തോട് ചോദിക്കും ഖുർആൻ ഓടാൻ അറിയോ ഫാത്തിഹ തെറ്റുകൂടാതെ ഓടാൻ അറിയോ മഴമൂതി അറിയുന്നല്ലേ പലരും ഓടുന്നത് മഹമൂതി വൈന്ന് പറയാൻ അറിയാത്തവർ ഇയാക്ക നടപുതു നടപുതു പറയുന്ന ആളുകൾ അയിന് പറയാൻ അറിയില്ല വയ്യാക്ക അയിന് പറയാൻ അറിയില്ല ഇതിന് സിറാത്ത സിറാത്ത പറയാൻ അറിയില്ല മുസ്തഖീം മുസ്തഖീം പറയാൻ അറിയില്ല നോക്കണം അങ്ങനെയൊക്കെ പണി നോക്കിയാൽ നടക്കൂ ആ അതന്നെ പ്രയാസം അതന്നെ പ്രശ്നം അറബി ഭാഷയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു പുള്ളി പോയാൽ അർത്ഥാണ് മാറും ഒരു പുള്ളി പോയാൽ അർത്ഥാണ് മാറും എന്റെ കാന്തൽ ഹല്ലാഖെന്ന് അള്ളഹാനോട് പറയുന്നു നമ്മൾ പടച്ചവരിയാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ് ആ ഹായുടെ പുള്ളി ഒന്ന് മാറ്റിയിട്ടൊന്ന് വായിച്ചു പറഞ്ഞു എന്റെ കാണ്ടൽ ഹല്ലാഫ് അള്ളാഹ് മുന്തിയ ബാർബറാണ് മുടന്റെ നീന്റെ മുടിയൊടിക്കാരനാണ് ഒരു പുള്ളിയാ വേറെ ഒരു മാറ്റമൊന്നുമില്ല ഹായിന്റെ മുകളിലുള്ള പുള്ളി പോയപ്പോൾ അർത്ഥത്തിന് മാറ്റം വരുന്നു നമ്മുടെ സമുദായം ആലോചിക്കണം എന്തും പഠിക്കാൻ നമുക്ക് നേരുണ്ട് മണി മണിയായിട്ട് എല്ലാ പത്രമൊക്കെ വായിച്ചു കൊടുക്കും നമ്മൾ രാവിലെ ഒരു പത്രം കിട്ടിയ അതിന് മുമ്പ് ഏറ്റിക്കാഫാണ് ന്യൂസ് അവറിന്റെ മുമ്പിൽ കേട്ടതന്നെ കേൾക്കുന്നത് എന്നാലും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതന്നെ പിന്നെയും പറയിൽ പറയണത് എന്നാലും പിന്നെ എന്താ എന്തെങ്കിലും ഒന്ന് എനിക്ക് മിസ്സാവണ്ട ആ ന്യൂസിൽ പറയാത്ത ഒരു അല്പെങ്കിലും നമ്മളോട് പറഞ്ഞാലോ ഇവിടെ നമ്മൾ അതും കേൾക്കുക എത്ര സമയം എല്ലാത്തിനും നമുക്ക് ടൈമുണ്ട് കുറാൻ പഠിക്കാൻ മാത്രം നമുക്ക് ടൈമില്ല എല്ലാ ടൈമും നമുക്ക് തീർന്ന് ഒരല്പം ടൈം എനിക്ക് കിട്ടിയാ പഠിക്കായിരുന്നു എന്ന് കൊതിക്കുന്ന ഒരു നേരം നമുക്ക് വരാനുണ്ട് അത് മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുമ്പോഴാണ് അവിടെ കിടന്നു കൊടുക്കുമ്പോഴാണ് رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين റബ്ബേ ഒരല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചു തന്നാൽ നേരമില്ല നേരമില്ലെന്ന് പറഞ്ഞിരുന്ന എനിക്കൊരൽപ്പം നേരം തന്നാൽ ഞാൻ നന്നായി കൊള്ളാം ധർമ്മം ചെയ്തു കൊള്ളാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം പക്ഷേ പതിച്ചറബ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഒരു രക്ഷയുമില്ല ഒരു നിലത്തും പതിച്ചറബ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തു തരില്ല നമ്മൾ ശരിക്കും ആലോചിക്കണം റബ്ബി രുചിയും വാടക നീ എന്നെ ഒന്ന് മടക്കി തരേണമേ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ് ഇന്നഹ ഇന്നഹാ കെളിമത്തിൽ അതവർ പറയുന്നവർ കേവലം വർത്തമാനം മാത്രമായിരിക്കും പടച്ചറബൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല മടങ്ങിപ്പോകാനുള്ളത് അവർക്ക് ബർസഹിലേക്കാണ് കബർ ജീവിതത്തിലേക്കാണ് എന്ന് ഖുർആൻ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താ വേണ്ടത് ഈ ഖുർആാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം നമ്മുടെ ഹൃദയത്തിനുള്ള ചികിത്സയാണ് അതുപോലെ തന്നെ ചികിത്സയാണ് എന്റെ ഇടയ്ക്കിടെ സുന്നത്ത് മുമ്പുകൾ എടുക്കൽ ഇപ്പോഴും ചൊവ്വാല് തീർന്നു بها ചൊവ്വാലിലെ ഒരു ആറ് ദിവസത്തെ നോമ്പ് ചൊവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പ് ആരെങ്കിലും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും തുടർന്നുകൊണ്ട് ചൊവ്വാലിൽ ആറ് ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു വർഷം നോമ്പെടുത്തത് പോലെയാണെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ചൊവ്വാലിലെ ആറ് നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ മുമ്പിൽ ചൊവ്വാലിൽ ഏതാനും ദിവസങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് ഈ മാസം തീരുന്നതിന്റെ മുമ്പേ നമ്മൾ നോമ്പെടുത്തോളണം പുതിയ പുണ്യുള്ള സംഗതിയാണ് എന്നാണ് ചുരുക്കി പറയാണ് അപ്പൊ ഇപ്പോഴും നമുക്കതിന് അവസരമുണ്ട് പ്രിയപ്പെട്ടവരെ ചൊവ്വാലെ ആറു മുമ്പിന്റെ സമയം കഴിഞ്ഞിട്ടില്ല തുടർച്ചയായി കഴിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത്ര എല്ലാ നിലക്കും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് ഈ മാസം തീരുന്നതിന്റെ മുമ്പ് ഒരു ആറ് നോമ്പ് നമ്മൾ എടുത്തു വിട്ടിയാൽ നമുക്ക് ഏറ്റവും വലിയ പുണ്യമാണത് അതുപോലെ നമുക്ക് എന്നും റമദാനിന്റെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് കയ്യാമുള്ളയും രാത്രിയിലെ നമസ്കാരം ചില ആളുകൾ വിചാരിച്ചത് എന്താണറിയോ കിയാമുല്ലൈലി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമവാനിലെ അവസാനത്തെ പത്തിൽ ഇഷാനിസ്കാരം കഴിഞ്ഞിട്ട് തറാവീഹി നടന്നിട്ട് വേറൊന്ന് നിസ്കരിച്ചിട്ട് പിന്നൊന്ന് പോയി കിടന്നുറങ്ങിയിട്ടോ സൊറ പറഞ്ഞിരുന്നിട്ടോ പിന്നെ കുറച്ച് രാത്രി വൈകിയിട്ട് പിന്നെ പോയിട്ട് നിസ്കരിക്കുന്ന എട്ടോ പതിനൊന്നോ റക്കായത്ത് നിസ്കാരത്തിന്റെ പേരാകുന്നു കിയാമുല്ലയില് എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനൊരു ഒരു ക്യാമില്ലയിലില്ല ക്യാമില്ലയിൽ എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരമാണ് ഇത് നമുക്ക് റമദാൻ മാത്രം ഉള്ളതുമല്ല അള്ളാഹുവിന്റെ റസൂല് മാക്കാണ് റമദാനിലും അല്ലാത്ത കാലത്തും അവിടുന്ന് പതിനൊന്നിനേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു അപ്പോ റമദാൻ കഴിഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഈ നിസ്കാരമുണ്ട് അത് നിങ്ങൾ ഇസാനിസ്കാരം കഴിഞ്ഞ് സദർ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴാണോ സൗകര്യം അപ്പോൾ നിങ്ങൾ നിർവഹിക്കുക മൂന്ന് അഞ്ചോ ഏഴോ എത്രയാണ് പതിവാക്കാൻ കഴിയുക എങ്കിൽ അത് പതിവാക്കലാണ് ഏറ്റവും പുണ്യമായത് അള്ളാഹുവിന് മതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അതുവമോ നിത്യമായി ചെയ്യുന്നതാണ് വൈ അല്ല അളവെത്ര കുറഞ്ഞാലും ശരി എന്നും നിസ്കരിക്കണം പക്ഷെ കുറവാണെങ്കിലും ചെയ്യുന്നതെന്നും ചെയ്യാൻ എന്ന് പരീക്ഷ നിസ്കരിച്ചു പിന്നാണ്ട് ഒഴിവാക്കുക അങ്ങനെ പറ്റില്ല അത് ഒഴിവാക്കണം മറിച്ച് എപ്പോഴും ചെയ്യാൻ കഴിയാവുന്ന ചുരുങ്ങിയത് മൂന്നിറക്കായിട്ടാണോ എന്നാൽ ഒന്നും ചെയ്യാം അത് ഉറങ്ങുന്നതിന് മുമ്പോ ഇറങ്ങി എണ്ണേൽക്കും ഭജരന്റെ മുമ്പ് എന്ന് വരികയാണെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതേ വസ്തവർ റോഡ് സഹറ് രാവേറെ ചെന്നുന്ന നേരത്ത് രാവേറെ കഴിയുന്ന നേരത്ത് അള്ളാഹുവിനോട് മനമൊരുകിക്കൊണ്ടുള്ള തേട്ടം വളരെയേറെ പ്രാധാന്യം തരത്തിലുള്ള നേട്ടമാണ് അതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അത് റമദാനിൽ മാത്രമല്ല അടുത്ത റബ്ബട നമ്മുടെ ദുബായിലെ കബൂലാക്കാൻ വേണ്ടി അതേ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാം ഇസ്തിഹസാർ നടത്തിക്കോളൂ ഞാൻ ഉത്തരം തരാം ആവശ്യങ്ങൾ ചോദിച്ചോളൂ ഞാൻ നൽകാമെന്ന് പറയുന്ന അള്ളാഹു ഏറ്റവും ഒരുങ്ങി തയ്യാറാകുന്ന നേരമാണ് രാത്രിയുടെ അവസാന സമയങ്ങൾ അത് റമദാനിൽ മാത്രമല്ല ഇക്കാലത്തും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസാനമായി പറയട്ടെ നല്ലവരായ സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ഇടയ്ക്കിടെ വേദി പങ്കിടണം നമ്മുടെ ഹൃദയത്തിന് രോഗം വരാതിരിക്കാനുള്ള മാർഗ നല്ല സദസ്സുകളിൽ പോവുക നല്ലത് കേൾക്കുക എപ്പോഴും നല്ലവരുമായിട്ട് ബന്ധപ്പെടുക നല്ലവരുമായിട്ട് സഹവാസം ഉണ്ടാക്കുക ദുഷിച്ച സന്ദർഭങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദുഷിച്ചവരുടെ കൂടെ നിന്ന് അകന്നു നിൽക്കുക അങ്ങനെയൊക്കെ നല്ലതുമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു لا تصاحب إلا مؤمنا സത്യവിശ്വാസിയോടല്ലാതെ നീ കൂട്ടുകൂടരുതെന്ന് ഇസ്ലാം പറഞ്ഞില്ലേ അതെ അതിലൂടെ മാത്രമേ സമാധാനം മനസ്സിലുണ്ടാവുകയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ റമദാനിൽ നേടിയ ചൈതന്യത്തെ നിലനിർത്തുവാൻ സാധിച്ചു എന്ന് സമാധാനിക്കാം അതില്ലയോ പരിശോധന നടത്തിയിട്ട് പോരായ്മകൾ നികത്തിയിട്ട് റമദാനിന്റെ ചൈതന്യം കെടാതെ ഏതവസരത്തിലും മരണം വരെ എന്റെ യഥാർത്ഥത്തിലുള്ള തത്വാബോധം ഞാൻ നിലനിർത്തേണ്ടതുണ്ട് എന്ന ബോധത്തെ നമ്മുടെ മനസ്സിൽ എപ്പോഴും മരക്കി തുറപ്പിച്ചുകൊണ്ട് അത് നിലനിന്നിരിക്കാൻ റബ്ബിനോട് എപ്പോഴും തേടുകയും ചെയ്തുകൊണ്ട് യാ മുസല്ലിബൽ കൊടുവ് ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ ശ്രദ്ധിച്ച് കൽവിയലാ ദീനിക് നിന്റെ ആദർശത്തിൽ നിന്റെ കൽവിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സമാധാനം തരും ശാന്തി തരും അതേ തക്കവ് തരും നല്ല മരണം തരും നല്ല അവസാനം തരും നല്ലവരുടെ കൂടെ സ്വർഗ സ്വർഗത്തിലെത്താൻ സാധിക്കും സർവശക്തൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫേക്ക് നൽകി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹസ്വർക്ക് നൽകുമാറാകട്ടെ നമ്മയും ഇവരെയും അള്ളാഹു അതിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ ഏത് സന്ദർഭത്തിലും ഇസ്ലാമികമായ നിയമാവലികളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته